ഉത്തമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകൾ സഹസ്രാബ്ദങ്ങളായി ഈ പരമപവിത്രമായ ഭാരതഭൂമിയിൽ നിലനിന്നു വരുന്നു ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും ചിന്താധാരകളുടെയും ശാസ്ത്രീയമായ സത്ത ഉൾക്കൊണ്ടുതന്നെ തന്നെ സ്വതന്ത്രമായ വിശ്വാസത്തിൻ്റെ പ്രമാണം ഉൾക്കൊണ്ടുതന്നെ തന്നെ അനവധി ശാസ്ത്രീയ ഗ്രന്ഥങ്ങളുടെ കൂടി തന്നെ ഭാരതീയ ചിന്താധാരകൾ ഗംഗാപ്രവാഹം പോലെ അനസ്യൂതമായി ഒരു പത്ത് സഹസ്രാബ്ദ കാലം ഈ പരമപവിത്രമായ ഭാരതഭൂമിയിൽ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു കേവലം അറുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ മുഴുവനും മതപരിവർത്തനം ചെയ്യുവാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു എങ്കിൽ സഹസ്രാബ്ദങ്ങളുടെ പരിശ്രമം കൊണ്ടും ഭാരതത്തിലെ ഹൈന്ദവ ജനതയെ ക്രൈസ്തവവൽക്കരിക്കുവാൻ സാധിച്ചിരിക്കുന്നതിൻ്റെ അളവ് തുലോം രണ്ടര ശതമാനം മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷത്തെ വിദേശാക്രമണം സഹിച്ച ഈ രാഷ്ട്രത്തിൽ പേർഷ്യക്കാരും അഫ്ഗാൻകാരും തുർക്കികളും അതുപോലെ തന്നെ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും മുതൽക്ക് ഇംഗ്ലീഷുകാർ വരെ നമ്മളുടെ മുകളിൽ ചെലുത്തിയ ആധിപത്യം നമ്മളുടെ ആചാര വിചാരങ്ങളെ നഖശിഖാന്തം എതിർത്ത് നരഹത്യയുടെ പരമ്പര നടത്തിയിട്ട് പോലും പരമപവിത്രമായ ഭാരതഭൂമിയിലെ ഹൈന്ദവ ചൈതന്യം നശിപ്പിക്കുവാൻ ഇവർക്കാർക്കും സാധിച്ചില്ല അനവധി ചിന്താധാരകളുടെ നന്മകൾ സ്വീകരിക്കാൻ സാധിച്ച പരമപവിത്രമായ ഭാരതത്തിനകത്തുള്ള ചിന്താധാരകൾ അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടെ നടത്തിയ പ്രചരണവും ഭാരതത്തിലെ ചിന്താധാരകളെ നശിപ്പിക്കുവാൻ പാകത്തിന് വളർന്നില്ല ചിരപുരാതനമായ അതുപോലെ നിത്യനൂതനമായ ശാസ്ത്രീയമായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുള്ള ഇഷ്ടമുള്ള ഈശ്വരനെയും ആചാരത്തെയും വിചാരത്തെയും സ്വാംശീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഭാരതീയ ചിന്താധാരകൾ ഒരു പത്ത് സഹസ്രാബ്ദമായി പരമപവിത്രമായ ഭാരതഭൂമിയിൽ നിലനിൽക്കുവാൻ കാരണം തന്നെ അത് ശാസ്ത്രീയമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മാനവരാശിയുടെ സർവ പ്രശ്നങ്ങൾക്കും അത് ഒരു ഉത്തമമായ മാർഗമാണ് എന്ന് വ്യക്തമാകുന്ന വേളയിൽ ഈ ധർമ്മത്തെ ഭാരതീയ ചിന്താധാരകളെ സനാതന മൂല്യങ്ങളെ മുഴുവനും നിഷ്കാസനം ചെയ്തുകൊണ്ട് അവയെ എതിർത്തുകൊണ്ട് ഭാരതീയ ചിന്താധാരകൾ നശിപ്പിക്കുവാൻ പാകത്തിനുള്ള മതപരിവർത്തനം ഭാരതം മുഴുവനും നടക്കുന്നു ഇതിനെതിരെ ഹൈന്ദവരായ നാം അറിഞ്ഞിരിക്കേണ്ട അനവധി വസ്തുതകളുണ്ട് സ്നേഹത്തിൻ്റെയും സഹായത്തിൻ്റെയും വിജ്ഞാനം പകരുന്നതിൻ്റെയും മാർഗത്തിലൂടെ ഭാരതീയരായ സനാതനധർമ്മത്തിൻ്റെ അവകാശികളായ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുവാൻ ദേശമെമ്പാടും നടക്കുന്ന പ്രക്രിയകൾ എന്തെല്ലാമാണ് എന്ന് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കണം പൂർവോത്തര ഭാരതത്തിൽ ശ്രീകൃഷ്ണനെയും ക്രിസ്തുദേവൻ്റെയും ഓരോ ബിംബങ്ങളുണ്ടാക്കി രൂപങ്ങളുണ്ടാക്കി വ്യത്യസ്തമായ പെയിന്റ് കൊടുത്ത് നിറം കൊടുത്ത് അവയിൽ സത്യമുള്ള ദൈവം വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുമെന്ന് കാണിച്ചുകൊണ്ട് ജലത്തിലിട്ട് തടിയിലുണ്ടാക്കിയ ക്രിസ്തുവിൻ്റെ രൂപം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെളിയിലുണ്ടാക്കിയ ശ്രീകൃഷ്ണന്റെ രൂപം വെള്ളത്തിൽ താഴ്ന്നു പോവുകയും ചെയ്യുമ്പോൾ പ്രാകൃതരായി വലിയ വിജ്ഞാനമില്ലാതെ കാട്ടിൽ ജീവിച്ചിരിക്കുന്ന പൂർവോത്തര ഭാരതീയരെ തെറ്റിദ്ധരിപ്പിച്ച് സത്യമുള്ള ദൈവം യേശുദേവനാണെന്ന് പറഞ്ഞ് സത്യമില്ലാത്ത ദൈവമാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനം ചെയ്തതിൻ്റെ പരണ പരിണത ഫലം ഭാരതീയർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മൈക്ക് സെറ്റുകളിലൂടെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഞാനിതാ വരുന്നു നിന്റെ പാപം സ്വീകരിക്കാനായി വരുന്നു നിങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞ് ഈ മൈ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വസ്തുതകൾ അറിയാതെ ആകാശത്ത് നിന്ന് യേശുദേവന്റെ ശബ്ദം കേൾക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് മതപരിവർത്തനം ചെയ്തിരിക്കുന്നവർ ലക്ഷോപലക്ഷമാണ് ഇന്ന് പൂർവോത്തര ദേശത്തെ അസഹിഷ്ണുതയ്ക്കും അസമാധാനത്തിനും കാരണവും ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകവാഹകരായ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്ത് ക്രൈസ്തവവൽക്കരിച്ചത് തന്നെയാണ് ലോകത്തിൽ വാളുപയോഗിച്ചും തോക്കുപയോഗിച്ചും അധികാരമുപയോഗിച്ചും സമ്പത്തുപയോഗിച്ചും സഹായം ഉപയോഗിച്ചും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞും നല്ല വാക്കുപയോഗിച്ചും അതുപോലെ ഭീഷണി ഉപയോഗിച്ചും മതപരിവർത്തനം ചെയ്യുവാൻ നടത്തിയിരിക്കുന്ന പ്രക്രിയകളുടെ പരിണത ഫലമാണ് ക്രൈസ്തവവൽക്കരണം ഒന്നാം സഹസ്രാബ്ദത്തിൽ യൂറോപ്പും ഇംഗ്ലണ്ടും അമേരിക്കയുമാണ് ക്രൈസ്തവവൽക്കരിക്കാൻ സാധിച്ചത് എങ്കിൽ രണ്ടാം സഹസ്രാബ്ദം ആഫ്രിക്കൻ കോണ്ടിനെന്റുകളിലൂടെ കൺവെർഷന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു മൂന്നാം സഹസ്രാബ്ദം ഭാരതത്തെയും ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള മറ്റു രാജ്യങ്ങളിലെയും ജനങ്ങളെ തനതായ ചിന്താധാരകൾ മാറ്റി നിർത്തിക്കൊണ്ട് അത് തെറ്റും അന്ധവിശ്വാസവുമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടും ഏറ്റവും നല്ല മതം ക്രിസ്തുമതമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധാരണയിലൂടെ മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന നാൽപ്പത്തി കോടി രൂപയുടെ ബഡ്ജറ്റുമായി അറുപത്തി എണ്ണായിരം ഫുൾ ടൈം വർക്കേഴ്സ് മിഷണറികളായി നൂറ് കോടി ജനതയിലെ ഏതാണ്ട് ഇരുപത് കോടി ജനതയെ മതപരിവർത്തനം ചെയ്യുവാനായി ഭാരതത്തിലേക്ക് പറഞ്ഞയക്കുകയും ഇവിടെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത് രണ്ടായിരത്തി അഞ്ചാം ആണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കകം ഭാരത ജനതയുടെ ഇരുപത് ശതമാനത്തെ ക്രൈസ്തവവൽക്കരിക്കാൻ ആഗോള അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന വൻ പ്രോജക്റ്റുകളുടെ മുമ്പിൽ തലകുനിക്കാതെ വസ്തുതകൾ അറിഞ്ഞ് സത്യസന്ധമായി ഈ പൈതൃകത്തെ ഇത്രയും തലമുറയായി വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ നാം ഇനിയും അതിൻ്റെ പ്രചരണത്തിന് അറിവിന് അറിയിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം നമ്മെ വേട്ടയാടുന്ന രീതികൾ ഏതെല്ലാമാണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് ക്രൈസ്തവവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കണം അറിഞ്ഞോ അറിയാതെയോ നന്മയുടെ ഭാഷയിലും നന്മയുടെ രീതിയിലും സഹായത്തിലും പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും എല്ലാം കാണിക്കുന്ന ബാഹ്യ പ്രകടനങ്ങളിലൂടെയാണ് ഇന്ന് കേരളത്തിൽ മറ്റു ഭാരതത്തിലെ സംസ്ഥാനങ്ങളിലും ഈ മതപരിവർത്തനം നടത്തുന്നത് ബാഹ്യമായി നോക്കിയാൽ എത്രയോ സ്നേഹപരമായ രീതിയിലാണ് നമ്മെ അവർ അടുത്തു വന്ന് ആശ്ലേഷിക്കുകയും ഉപദേശിക്കുകയും തടവുകയും സഹായിക്കുകയും അതുപോലെ വിശ്വാസമർപ്പിക്കുവാൻ പാകത്തിന് പെരുമാറുകയും ചെയ്യുന്നത് വ്യക്തമായ ബൈബിൾ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ് ഒരൊറ്റ ലക്ഷ്യം ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുക മതം മാറ്റുക മതപരിവർത്തനത്തിലൂടെ ഒരു ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുമ്പോൾ സംഭവിക്കുന്നത് പരമ പൂജനീയനായ വിവേകാനന്ദന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഹിന്ദുവിന്റെ എണ്ണം കുറയുകയോ ഒരു ക്രിസ്ത്യാനിയുടെ എണ്ണം കൂടുകയോ അല്ല മറിച്ച് ഭാരതീയ പൈതൃകത്തിന് ഹിന്ദു ധർമ്മത്തിന് സനാതനധർമ്മത്തിന് ഒരു ശത്രു ഉണ്ടാവുകയാണ് അപ്രകാരം സനാതനധർമ്മത്തിൻ്റെ ശത്രു വ്യക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ ശത്രു തന്നെയാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസ വിചാരാചാര പ്രമാണങ്ങളാണ് സനാതനധർമ്മം സനാതനധർമ്മമില്ലാത്ത ഭാരതത്തിന് അസ്തിത്വമില്ല എന്നും വിവേകാനന്ദൻ പറയുകയുണ്ടായി if Christianity vanishes from India nothing will happen if Islam vanishes from India, nothing will happen. But if Hindu Dharma vanishes from India, India will become the graveyard of the world എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ വിരൽ ചൂണ്ടുന്നത് പരമപവിത്രമായ ഭാരതത്തിൻ്റെ അടിസ്ഥാന ധർമ്മമായ സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും ഏറ്റെടുക്കണമെന്നാണ് മതപരിവർത്തനത്തിന് നമ്മളെ സമീപിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയോടും ബൈബിള് പഠിച്ച് തിരിച്ചു ചോദിക്കാൻ അതിൽ നിറഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ ഏതെല്ലാമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം കൂടാതെ ഭാരതീയ ചിന്താധാരകൾ എത്രത്തോളം ശാസ്ത്രീയമാണെന്ന് നാം അറിഞ്ഞിരിക്കണം അത് ഉജ്ജ്വലമായി ഉയർത്തിപ്പിടിക്കുവാനും അതിൻ്റെ നന്മകൾ സ്വാംശീകരിക്കുവാനും തിന്മകൾ തിരസ്കരിക്കുവാനും ഒരു ഹിന്ദുവിന് സാധിക്കുന്നത് പോലെ തന്നെ മറ്റ് മതങ്ങളിലുള്ള നന്മകൾ ഉൾക്കൊള്ളുകയും അതേ സ്ഥാനത്ത് തിന്മകൾ ഉപയോഗിച്ച് അത് നല്ലതല്ല എന്ന് ഉറപ്പിച്ചു പറയുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും തുറന്ന മനസ്ഥിതിയും ശാസ്ത്രീയ വീക്ഷണവും ഓരോ ഹിന്ദുവിനും ഉണ്ടായിരിക്കണം ഹിന്ദു വർഗീയമായിരുന്നില്ല ഹിന്ദുവിന് വർഗീയ വീക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല സമഗ്രമായ ഭാരതത്തിൻ്റെ വിശാലമായ ചിന്താധാരകൾ ഉൾക്കൊണ്ടു എന്ന ഒരൊറ്റ തെറ്റിനാണ് സർക്കാരിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഹിന്ദുക്കൾ മാത്രം വിവേചനം അനുഭവിക്കുന്നത് ഹിന്ദു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പോലും നാം വിമുഖത കാണിക്കുന്ന വേളയിൽ ആ അപകർഷതാ ബോധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ക്രൈസ്തവവൽക്കരണത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്ന കർമ്മങ്ങൾ അറിയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് അതറിഞ്ഞുകൊണ്ട് സ്വന്തം കർമ്മമണ്ഡലത്തിൽ ഭാരതീയ ചിന്താധാരകളെ ചൈതന്യവത്താക്കുവാൻ സ്വയം ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ക്രൈസ്തവവൽക്കരണത്തിൻ്റെ മാർഗങ്ങളിലേക്ക് ഞാൻ ഉദാഹരണ സഹിതം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലഭിച്ച വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഇന്ന് മതപരിവർത്തനത്തിൻ്റെ ശിരാകേന്ദ്രമായിരിക്കുന്നത് സ്കൂളുകളാണ് വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ചും ഹിന്ദു വിദ്യാർത്ഥികളിൽ ഹിന്ദുവിൻ്റെ ആചാര വിചാര ധർമ്മബോധത്തിലെ അന്ധവിശ്വാസങ്ങൾ ഇവയെല്ലാമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായി വ്യാഖ്യാനം ചെയ്ത് ഹിന്ദുക്കൾ എന്നു പറഞ്ഞാൽ അന്ധവിശ്വാസികളാണെന്നും ഒരു കാരണവശാലും ആധുനിക ലോകത്തിൽ അവർക്ക് ജീവിക്കുവാൻ അവരുടെ ചിന്താധാരയ്ക്കും അർഹതയില്ലെന്നും വരുത്തി തീർത്ത് അപകർഷതാ ബോധമുണ്ടാക്കുന്ന ഒരു രീതി ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ നിരന്തരമായി നടക്കുന്നു ക്രിസ്ത്യാനിറ്റിയുടെ മെറിറ്റിനെ കുറിച്ച് അവയുടെ നന്മയെക്കുറിച്ച് മാത്രം ഉദ്ഘോഷിക്കുക അതുപോലെ ഹിന്ദു ദൈവസങ്കല്പത്തെ ത്രിമൂർത്തി സങ്കല്പത്തെ പുരാണ കഥകളെ ഇവയെ ദുഃഖകരമായ രീതിയിൽ വേദനാജനകമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്ത് ഹിന്ദു വിദ്യാർത്ഥികളിൽ അപകർഷതാബോധമുണ്ടാക്കുക എന്നുള്ളത് ക്രൈസ്തവ സ്കൂളുകളിലെ സർവസാധാരണമായ ദൃശ്യമായിരിക്കുന്നു കൂടാതെ പരീക്ഷാവേളയിലും ടെസ്റ്റ് പേപ്പർ സമയത്തും രാവിലെയും വൈകുന്നേരവും സ്കൂളുമായി ബന്ധപ്പെട്ട പള്ളികളിൽ നിർബന്ധമായും കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോവുക ഈ ഒരു രൂപത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിത്യരക്ഷ ലഭിക്കുകയുള്ളൂ എന്നും മറ്റേത് ഈശ്വര ചിന്തയിലൂടെയും നിങ്ങൾ സന്മാർഗികമായ രീതിയിലെത്തുവാൻ പ്രാപ്തരല്ല എന്നും ഉദ്ഘോഷിക്കുക സ്വാഭാവികമായും ആചാര്യദേവോ ഭവ എന്ന് പഠിച്ച ഹിന്ദു വിദ്യാർത്ഥികൾ അധ്യാപകർ പറയുന്നത് ശരിയാണെന്ന് ധരിച്ച് സ്വന്തം ധർമ്മത്തെ കുത്തിപ്പറയുവാനും അപകർഷതയോടുകൂടി വീക്ഷിക്കുവാനും ശ്രമിക്കുന്നു അവ ധ്യാന കേന്ദ്രങ്ങളിലെ കാസറ്റുകളും ഹിന്ദു ധർമ്മത്തെ അപകീർത്തിപ്പെടുത്തുന്ന കാസറ്റുകളും നിരന്തരമായി വിദ്യാർത്ഥികളുടെ ഇടയിൽ വിതരണം ചെയ്യുക അവരെ അത് കേൾപ്പിക്കുക മറ്റൊരർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലുള്ള ജീവിതത്തിന് ഒരേ ഒരു ജീവിതമാർഗം ഭക്തിമാർഗം അത് ബൈബിളും ക്രിസ്ത്യാനിറ്റിയും മാത്രമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ ഒരവസ്ഥ നിരന്തരമായി ഭാരതത്തിലെല്ലാ ക്രൈസ്തവ വിദ്യാലയങ്ങളിലും നടക്കുന്നു കൂടാതെ വിദ്യാർത്ഥികളുടെ ഇടയിൽ യേശുദേവനെ പ്രാർത്ഥിച്ചില്ല എങ്കിൽ രോഗം വരുമെന്നും വരുന്ന രോഗങ്ങൾ ഒരിക്കലും ഭേദമാവുകയില്ല എന്നും വീട്ടിലുള്ളവർക്ക് മറ്റ് അപകടങ്ങൾ ഉണ്ടാകുമെന്നും തെറ്റിദ്ധരിപ്പിക്കുക വീട്ടിൽ ആർക്കെങ്കിലും അസുഖമാണെങ്കിൽ ആ അസുഖമുള്ളവരുടെ അടുത്ത് ചെന്ന് യേശുദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ദൈവത്തെ ഹൈന്ദവ ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും രോഗി സുഖം പ്രാപിക്കുകയില്ലെന്ന് മാത്രമല്ല മറ്റു പല സ്ഥലത്തും അപ്രകാരം ചെയ്തതനുസരിച്ച് ആ രോഗി മരിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും സഹോദരന്മാരും അച്ഛനും മറ്റുള്ളവരും സുഖം പ്രാപിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് യേശുദേവന്റെ മാർഗമാണ് ബൈബിളിൻ്റെ മാർഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ മതപരിവർത്തനത്തിൻ്റെ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നു ഇപ്രകാരം തന്നെയാണ് ഓഫീസുകളിലും നടക്കുന്നത് ഇടവേളയുള്ള സമയത്ത് ദുഃഖം അനുഭവിക്കുന്നവരെയും വേദന അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ എന്ന രീതിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുദേവൻ മാത്രമാണ് നിങ്ങൾക്ക് പരിഹാരം നൽകാൻ ഒരു വ്യക്തി ഹിന്ദു ദേവതമാർ അനവധി പേരുണ്ട് അവർക്കൊന്നും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വരിക പള്ളിയിലേക്ക് വരിക നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം അപ്രകാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ അസുഖം ഭേദമാകും അച്ഛനെ ചെന്ന് കാണാം പള്ളിയിലെ പുരോഹിതനെ ചെന്ന് കാണാമെന്നെല്ലാം പറഞ്ഞ് അവർക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ടെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാൻ സഹായിക്കുക എന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക അവരുടെ കുടുംബകാര്യങ്ങളിൽ നേരിട്ടിടപെട്ട് പ്രാർത്ഥനയും മറ്റുമെല്ലാ കാര്യങ്ങളും നടത്തുക അവർക്ക് ആവശ്യമുള്ള സഹായം നൽകുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ക്രൈസ്തവ സമൂഹം കൂടി പങ്കെടുക്കുന്നു എന്നും സഹായിക്കുന്നു എന്നും വരുത്തി തീർത്ത് അവരെ മതപരിവർത്തനം ചെയ്യുവാനുള്ള നിരന്തര ശ്രമം നടത്തുക അവരുടെ ഇടയിൽ ഇപ്രകാരം തന്നെ ധ്യാന കേന്ദ്രത്തിലെ കാസറ്റുകൾ വിതരണം ചെയ്യുക പ്രജാപതിയാണ് യേശുദേവൻ എന്നും വേദങ്ങളിൽ പ്രജാപതിയെക്കുറിച്ചും യേശുദേവനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ബ്രോഷറുകൾ സർക്കുലേറ്റ് ചെയ്യുക ലോകത്തിലെ എല്ലാ ജനതയും ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുക ഇത് ഓഫീസുകളിലും മറ്റെല്ലാ സ്ഥാപനങ്ങളിലും നിരന്തരമായി നടക്കുന്നു ദുഃഖകരമായ വസ്തുത പലപ്പോഴും വേദനിക്കുന്ന മനസ്സുകൾ ഇപ്രകാരമുള്ള ചതിയിൽപ്പെടുന്നുണ്ട് ഇതിൻ്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം അതിനപ്പുറത്ത് ഈ സഹായത്തിനും നല്ല വാക്കുകൾക്കും നല്ല കർമ്മങ്ങൾക്കും ഒരു ഉദ്ദേശവുമില്ല സ്കൂളുകളിലും ഓഫീസുകളിലും നടക്കുന്ന മതപരിവർത്തന രീതികളിൽ നിന്ന് ഭിന്നമാണ് സർക്കാർ ആശുപത്രികളിലും ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന ആശുപത്രികളിലെയും മതപരിവർത്തന മാർഗങ്ങൾ പലപ്പോഴും ഹിന്ദു രോഗികളെ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ക്രൈസ്തവ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്ന ദൃശ്യം ഹിന്ദുവിൻ്റെ വേദനയോട് എത്ര സഹതാപമുള്ളവരാണ് ക്രിസ്ത്യാനികൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പുറകിലുള്ള ഒരൊറ്റ ലക്ഷ്യം കഴുകൻ്റെ ഉദ്ദേശം മാത്രമാണ് ആ രോഗി സ്വാഭാവികമായും ചികിത്സ കൊണ്ട് രോഗം ഭേദമായി പുറത്തു വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങളുടെ രോഗം മാറിയത് എന്ന അവകാശവാദവുമായി വന്ന് പള്ളിയിലേക്ക് വരണമെന്നും അച്ഛനെ കാണണമെന്നും ബൈബിൾ പഠിക്കണമെന്നും പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റുക സ്വാഭാവികമായും പാവപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആ സഹാനുഭൂതിയിൽ അലിഞ്ഞ് നാം സ്വയം മറക്കുകയും ധർമ്മത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട് പിന്നെ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രത്യേകത പല ആശുപത്രികളിലും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കയിൽ കിടത്തിയ രോഗിയുടെ അനേസ്തേഷ്യയുടെ ഇഫക്റ്റ് കഴിഞ്ഞ് അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് തൻ്റെ ചുറ്റും ധാരാളം പെന്തക്കോസ്തുകാർ നിന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണു തുറന്ന അത്ഭുതത്തോടുകൂടി ഇവരെന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാണാൻ സാധിച്ച ഒരു വസ്തുത ഇവര് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ അതിഭയാനകമായ ഒരവസ്ഥയിലായിരുന്നു മരിക്കുമെന്ന് ഉറപ്പായിരുന്നു മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് ഇവരെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണുണ്ടായത് അവരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ഈ സർജറിയിൽ നിങ്ങൾ മിക്കവാറും മരിക്കേണ്ടതായിരുന്നു എന്ന് ഭയപ്പെടുത്തിയിട്ട് ഈ പ്രാർത്ഥനയുടെ മഹത്തായ ഫലത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഒരു പ്രവൃത്തി നടത്തി രോഗികളെ മതം മാറ്റുന്ന മനം മാറ്റുന്ന രീതിയും നിരന്തരമായി നടന്നു വരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ക്രൈസ്തവ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും ഇപ്രകാരം നടക്കുന്നു കൂടാതെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്രിസ്തുവിൻ്റെ പടം കൊടുത്ത് വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ അച്ഛനും അമ്മയോടും പറയണമെന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ചിത്രം കൊടുത്തയക്കുക അത് അച്ഛനും അമ്മയും എതിർക്കുകയാണെങ്കിൽ മോനോ മോളോ അവനവൻ്റെ തലയിണയുടെ ചുവട്ടിൽ വെച്ച് ക്രിസ്തുദേവനെ സ്മരിച്ചുകൊണ്ട് കിടക്കണം എന്നുപദേശിക്കുക ആരും കാണാതെയാണെങ്കിലും വീട്ടിൽ വെച്ച് മുട്ടുകുത്തി ക്രിസ്തുവിനെ പ്രാർത്ഥിക്കണമെന്ന് ഉപദേശിക്കുക ചെയ്യുന്നത് പോലെ തന്നെയാണ് ആശുപത്രികളിൽ രോഗിയുടെ കിടക്കയുടെ അടിയിൽ രോഗിയുടെ ബന്ധുക്കൾ കാണാതെ യേശുദേവൻ്റെ ചിത്രം വയ്ക്കുക എന്നിട്ട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നിങ്ങളുടെ രോഗം വേഗം മാറിയത് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള പെരുമാറ്റങ്ങൾ കൂടാതെ നിങ്ങളുടെ നന്മയാണ് ഞങ്ങളുടെയും നന്മ എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പ്രാർത്ഥനാ പരമ്പരകൾ നടത്തി മതപരിവർത്തനത്തിനുള്ള വഴിയൊരുക്കുക രോഗം ഭേദമായി വീട്ടിലേക്ക് ചെല്ലുന്ന വേളയിൽ നിരന്തരമായി ഗൃഹസമ്പർക്കം നടത്തുവാനുള്ള തുടക്കവും ആശുപത്രിയിൽ നിന്ന് തന്നെ വരുന്നു സ്വാഭാവികമായും ഹിന്ദുക്കൾ ധരിക്കുക എത്ര സ്നേഹമുള്ളവരാണ് എത്ര ബന്ധുത്വമുള്ളവരാണ് നമ്മുടെ നന്മയിൽ എത്രത്തോളം ആകാംക്ഷയുള്ളവരാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ മതം ക്രൈസ്തവ മതമാണ് എന്ന് ധരിക്കുന്ന വിധത്തിലുള്ള ബിഹേവിയറിൻ്റെ പുറകിലുള്ളതും ആട്ടിൻതോലിട്ട ചെന്നായയുടെ മനസ്സ് തന്നെയാണ് കൂടാതെ ആശുപത്രിയിൽ മതപരിവർത്തനത്തിന് മറ്റൊരു മാർഗവും കൂടിയുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുക സ്വാഭാവികമായും നമ്മൾ വിചാരിക്കും ഹിന്ദുക്കൾ ആരും ഇത് ചെയ്യുന്നില്ലല്ലോ ക്രിസ്ത്യാനികൾ ചെയ്യുമ്പോൾ അതിനെന്തിന് നമ്മൾ വിമർശിക്കണം ഈ സാമ്പത്തിക സഹായത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശവും കുറേ അധികം സമ്പത്ത് കൊടുക്കുക എന്നല്ല നാൽപ്പത്തി എണ്ണായിരം കോടി രൂപ ജർമ്മനി കേന്ദ്രമായിട്ട് മതപരിവർത്തനത്തിനു വേണ്ടി ഭാരതത്തിലേക്ക് ഒഴുകുമ്പോൾ അതിൻ്റെ ചെറിയ അംശം കൊടുത്ത് ബാക്കിയുള്ളത് സ്വയം എടുത്ത് ഒരു കർമ്മപദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബൈബിളിനെയും ക്രിസ്തുവിനെയും പൈസയ്ക്ക് വിൽക്കുന്ന ഒരു മാർഗം തന്നെയാണ് ഈ സാമ്പത്തിക സഹായത്തിൻ്റെ പുറകിലുള്ളതും കൂടാതെ പള്ളികളിലെ പാതിരിമാര് കന്യാസ്ത്രീകൾ എല്ലാ ആശുപത്രികളിലും ചെന്ന് വിശാല മനസ്കതയുടെ ഉടമസ്ഥരാണെന്ന് വരുത്തിത്തീർത്ത് ദയാലുക്കളാണെന്ന് വരുത്തിത്തീർത്ത് നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തുന്ന ഒരവസ്ഥയും ഇന്ന് സർവസാധാരണമായി ആശുപത്രിയിൽ കാണുന്നുണ്ട് ഇങ്ങനെ രോഗവും രോഗത്തിൻ്റെ ചികിത്സയും അതിനോടനുബന്ധിച്ച മാർഗങ്ങളും ക്രൈസ്തവവൽക്കരണത്തിന് ഏറ്റവും പറ്റിയ സംഭവമായി ചൂഷണം ചെയ്യുന്ന ക്രൈസ്തവവൽക്കരണ മാർഗങ്ങളാണ് എന്ന് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ടതാണ് നാലാമതായിട്ട് ക്രൈസ്തവവൽക്കരണത്തിൻ്റെ പന്ഥാവ് സാഹിത്യങ്ങളിലൂടെയാണ് സാഹിത്യങ്ങളെന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഭാരതീയ ചിന്താധാരകളായ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യേശുദേവൻ പ്രജാപതിയാണെന്ന് വരുത്തി തീർത്ത് യേശുദേവൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്നതിനേക്കാൾ അയ്യായിരവും ആറായിരവും വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ രചിച്ച വേദങ്ങളിൽ ആ വേദങ്ങൾ രചിച്ച എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ജനിച്ച യേശുദേവനെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു പ്രചരണം നടത്തുക യഥാർത്ഥത്തിൽ doctor Koshy Abraham Joseph Padinjarekkara doctor Gamaliel എന്നീ ഡോക്ടറേറ്റ് ഉള്ള വ്യക്തികൾ സ്വയം സംസ്കൃത പണ്ഡിതരായി അഭിനയിച്ച് ഭഗവത്ഗീതയുടെയും പുരാണങ്ങളുടെയും ദർശനങ്ങളുടെയും വരികൾ തലങ്ങും വിലങ്ങുമെടുത്ത് ഒരേ ഗ്രന്ഥത്തിൻ്റെ വരികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രജാപതിയുടെ ലക്ഷണങ്ങൾ യേശുദേവനിൽ തെളിഞ്ഞിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഹിന്ദു പുരാണങ്ങളിൽ യേശുദേവനെയാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്രിസ്ത്യാനി ആയിക്കൂടാ എന്തുകൊണ്ട് ബൈബിള് സ്വീകരിച്ചുകൂടാ എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പന്ഥാവ് സ്വീകരിച്ചുകൂടാ എന്ന് ചോദിച്ച് ഹിന്ദുവിനെ ക്രിസ്ത്യാനിയാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ പ്രവർത്തനം നിരന്തരം നടക്കുന്നു ഹിന്ദു ധർമ്മത്തെ ഒരു വഴിയിലൂടെ പഴിചാരി അന്ധവിശ്വാസമാണെന്ന് പറയുകയും ഹിന്ദു ധർമ്മങ്ങൾ ഗ്രന്ഥങ്ങളിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് യേശുദേവനെ കുറിച്ചാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഇരുതല മൂർച്ചയുള്ള വാളിൻ്റെ പ്രയോഗത്തിലൂടെ കത്തിക്കൊണ്ട് കുത്തുന്നതും ഹിന്ദുക്കളെ തന്നെയാണ് അനവധി പുസ്തകങ്ങളാണ് ഇപ്രകാരം വന്നിരിക്കുന്നത് ഒരു കാര്യം ഓർക്കണം കുമാരനാശാന്റെ കവിതയിലെ രണ്ട് വരികൾ എടുത്ത് തകഴിയുടെ കയർ എന്ന നോവലിൻ്റെ രണ്ട് വരിയെടുത്ത് പാറപ്പുറത്തിൻ്റെ നോവലിൻ്റെ മൂന്ന് വരിയും എടുത്ത് അങ്ങനെ പല ഗ്രന്ഥങ്ങളെയും പല പല വരികൾ അവനവൻ ആവശ്യമുള്ളത് മാത്രം പീസു പീസായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് കണ്ടില്ലേ എല്ലാ ഭാരതീയ ഗ്രന്ഥങ്ങളിലും യേശുദേവനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഉദ്ദേശവും മറ്റെല്ലാ മാർഗത്തിലും ക്രൈസ്തവവൽക്കരണം പരാജയപ്പെട്ടപ്പോൾ ഭാരതത്തിൽ ക്രൈസ്തവവൽക്കരണത്തിന് എളുപ്പമാർഗം ഹിന്ദുവിൻ്റെ കപ്പില് ഹിന്ദുവിന് ക്രൈസ്തവ വിഷം കൊടുക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് രണ്ടായിരം വർഷമായി അത്രേ സെൻറ് തോമസ് എന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് കോട്ടയം സി എം എസ് കോളേജിലെ പ്രൊഫസർ സിറിയാക്ക് പറയാറുണ്ട് സെൻറ് തോമസ് എന്ന വ്യക്തി ഇവിടെ വന്നിട്ടേ ഇല്ല അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധ്യവുമല്ല പതിനാറായിരം കിലോമീറ്റർ കാൽനടയായിട്ട് എരുശലേമിൽ നിന്ന് ഇവിടം വരെയും വരാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുരിശും കൊണ്ട് ആർക്കെങ്കിലും സാധിക്കുമെന്ന് വിചാരമുണ്ടെങ്കിൽ അത് തന്നെയാണ് ആദ്യത്തെ അന്ധവിശ്വാസം ഇനി അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരം വർഷം കഴിഞ്ഞും ഭാരതത്തിലെ രണ്ടര ശതമാനം ജനതയെ മാത്രം ക്രൈസ്തവവൽക്കരിക്കാൻ സാധിച്ചതിൻ്റെ ആ ദുഃഖം വേർതിരിക്കാൻ വേണ്ടിയാണ് വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും യേശുക്രിസ്തുവിനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിയായാൽ എന്താണ് എന്ന ചോദ്യവുമായി ക്രിസ്ത്യാനികളെ മതപരിവർത്തനം ചെയ്യുവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് കൂടാതെ പല പുസ്തകങ്ങളും മാസികകളും വാരികകളും പള്ളിക്കാർ പ്രസിദ്ധീകരിക്കുന്നത് നോക്കിയാൽ രോഗം ഭേദമായവരുടെ അഡ്രസ്സ് അതുപോലെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടായവരുടെ അഡ്രസ്സ് അവരുടെ ഫോൺ നമ്പർ ഇതെല്ലാം കൊടുത്തിട്ടുണ്ടാകും അത് മിക്കവാറും ഹിന്ദുക്കളുടേതായിരിക്കും കാരണം ഹിന്ദുക്കൾ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഫലം കിട്ടുന്നു അവർ ആയിരക്കണക്കിന് വർഷമായി ആചരിച്ചു പോകുന്ന ഹിന്ദു ചര്യകൾ കൊണ്ട് പ്രയോജനമില്ലാതെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചപ്പോൾ ഉണ്ടായ മഹത്വമാണ് ഇത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവരെ മതപരിവർത്തനം ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുക ഇപ്രകാരമുള്ള അഡ്രസ്സുകൾ പലതും പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല അങ്ങനെ ഒരു വീട് നമ്പറും ഇല്ല അങ്ങനെയുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അപ്പുറത്തുള്ളത് ക്രിസ്ത്യാനിയായി മതപരിവർത്തനം ചെയ്ത ഹിന്ദുവിൻ്റെ കോൾ ആയിരിക്കുകയില്ല മറിച്ച് സ്ഥിരമായി ക്രിസ്ത്യാനിയായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനോട് നമ്മൾ എന്തു ചോദിച്ചാലും ഉടനെ പറയുന്നത് അതേ ഞാൻ ഹിന്ദുവായിരുന്നു ക്രിസ്ത്യാനിയായി മാറിയതിനു ശേഷമാണ് എനിക്ക് ഇന്ന സൗകര്യങ്ങളെല്ലാം കിട്ടിയത് ഇത്രയും അനുഗ്രഹം കിട്ടിയത് നിങ്ങളും ക്രിസ്ത്യാനിയാകണം എന്ന് ഹിന്ദുവായിരുന്ന ഞാൻ പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ടെലിഫോണിൻ്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കും നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണ് അമ്മയുടെ പേരെന്താണ് നിങ്ങൾ ഏത് ജാതിക്കാരിയാണ് ജാതിക്കാരനാണ് എന്നെല്ലാം ഉടനെ അവിടെ നിന്ന് കാസറ്റിൽ റെക്കോർഡ് ചെയ്തു വെച്ചതുപോലെ ഉത്തരം കിട്ടും എൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ നായർ അമ്മയുടെ പേര് സത്യഭാമ എൻ്റെ മക്കളുടെ പേര് കൃഷ്ണൻകുട്ടി ആ മകളുടെ പേര് അതും ഹിന്ദുവിൻ്റെ പേര് തന്നെയായിരിക്കും ലക്ഷ്മി അല്ലെങ്കിൽ സരസ്വതി അതായത് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്തിരിക്കുന്നത് ഹിന്ദു ക്രിസ്ത്യാനിയായ വ്യക്തി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ പാകത്തിനുള്ള കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണിത് കൂടാതെ പല ക്രൈസ്തവ ആഘോഷങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കളാണ് എന്ന് വരുത്തി തീർക്കുക പിന്നെ പത്രങ്ങളിൽ നോക്കുകയാണെങ്കിൽ കടപ്പാട് പത്ര സെൻറ് ജൂഡിന് കടപ്പാട് അതുപോലെ സെൻറ് ജോസഫിന് കടപ്പാട് കൊടുത്തിരിക്കുന്നതും ഉപകാര സ്മരണ രേഖപ്പെടുത്തിയിരിക്കുന്നതും എല്ലാം ഹിന്ദുക്കളുടെ പേരിലാണെന്ന് മനസ്സിലാക്കാം ഇത് ഹിന്ദുക്കൾ ചെയ്യുന്നതല്ല ക്രിസ്ത്യാനികൾ തന്നെ ചെയ്ത് ഹിന്ദുക്കൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള തെറ്റിദ്ധാരണാജനകമായ കർമ്മമാണ് മറ്റൊരർത്ഥത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ മുഴുവനും വ്യഭിചരിച്ചുകൊണ്ട് ഈ ക്രൈസ്തവവൽക്കരണത്തിൻ്റെ പന്ഥാവിലൂടെയുള്ള ചലന ചരണത്തെ ചലനത്തെ ചര്യയെ എതിർക്കേണ്ടത് നമ്മളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും നിർബന്ധമായ ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ധാർമികമായി നന്മ ലഭിക്കുന്ന പക്ഷം ക്രൈസ്തവ ധർമ്മമോ മറ്റേത് ധർമ്മമോ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല മറിച്ച് വഞ്ചിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ക്രൂക്കൻ്റായിട്ടുള്ള മാർഗത്തിലൂടെ മാത്രം നടത്തുന്ന മതപരിവർത്തനത്തെ നഖശിഖാന്തം എതിർക്കേണ്ടതാണ്